പ്രസാദതുലസീമാല ശ്രോതൃഭ്യശ്ചാഥ ദീയതാം മൃദംഗതാലലിതം കർത്തവ്യം കീർത്തനം തത തത പരം പ്രസാദതുലസീമാല യഹ പ്രസാദ തഥാവിധ തഥാവിധ തുലസീമാല ശ്രോതൃഭ്യശ്ച ദീയേത തഥാ ലളിതം കീർത്തനം അപ്പി കർത്തവ്യമാണ് ഇത്